പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് പ്രണാമം ഇന്നലെ നടന്ന പ്രഭാഷണത്തിൽ പ്രജാപതിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് വിവരിച്ചപ്പോൾ നിങ്ങൾ പലരും ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി എപ്രകാരമാണ് ഭാരതീയ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അതിൻ്റെ ലക്ഷ്യമെന്താണ് അത് വിജയിക്കുമോ എന്ന് ഇന്ന് അതിനെക്കുറിച്ച് ഏതാനും വരികൾ ഈ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളുവാൻ ഉൾക്കൊള്ളിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വസ്തുതാപരമായി വിമർശനം ബുദ്ധ്യ വിശകലനം ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ സത്യാവസ്ഥ ഇവിടെ കൂടിയിരിക്കുന്ന ക്രൈസ്തവരും ഇവിടെ കൂടിയിരിക്കുന്ന ഹൈന്ദവരും ചിന്തിച്ച് ഉൾക്കൊള്ളുവാൻ ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കട്ടെ ഭാരതീയ ഗ്രന്ഥങ്ങളുടെ ദുർവ്യാഖ്യാനത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് നിങ്ങൾ ചോദിക്കുകയുണ്ടായി ജോസഫ് പടിഞ്ഞാറേക്കര എഴുതിയ പുസ്തകത്തിലെ ഇരുപത്തി മൂന്നാമത്തെ പേജിൽ ഇപ്രകാരം പറയുന്നു സാധു സുന്ദർ സിംഗ് എന്ന പഞ്ചാബിലെ സിഖ് മതത്തിൽ നിന്ന് ക്രൈസ്തവ മതം സ്വീകരിച്ച വ്യക്തിയുടെ ഒരു കൊട്ടേഷനാണ് അദ്ദേഹം ഈ വരിയിലൂടെ അവതരിപ്പിക്കുന്നത് this is what I have been trying to say to you missionaries from abroad you have been offering the water of life to the people of India in a foreign cup and we have been slow to receive it if you offer it in our cup, that is, in an indigenous form, we are much more likely to accept it. സാധു സുന്ദർ സിംഗ് എന്ന സിഖ് ക്രൈസ്തവൻ പറഞ്ഞ വരി ഇതാണ് ഭാരതത്തിൽ ക്രിസ്തുമതം ബൈബിൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഭാരതീയ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഭാരതീയര് ഹൈന്ദവര് അത് എളുപ്പത്തിൽ സ്വീകരിക്കും ഇതാണ് ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ ഈ ഭാരതീയ ഗ്രന്ഥങ്ങളുടെ ദുർവ്യാഖ്യാനത്തിൻ്റെ ലക്ഷ്യം ഇനി രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ പണ്ഡിതന്മാരാണോ അതിന് ഡോക്ടർ പി തോമസ് മാത്യു എന്ന മിൽമയിലെ വെറ്റിനറി ഡോക്ടർ എഴുതിയിരിക്കുന്ന ഒരു വരി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇദ്ദേഹം ഒരു വിഷഗ്വരനാണ് ഉന്നത നിലവാരം പുലർത്തേണ്ട ഒരു വ്യക്തി നടത്തുന്ന നോൺ എത്തിക്കൽ വർക്കിൻ്റെ പ്രവൃത്തിയുടെ മിഷണറി പ്രവർത്തനത്തിൻ്റെ അന്തസ്സത്ത എന്താണെന്ന് ഈ വരിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും I am neither a Sanskrit scholar nor a scholar of Vedas my humble part has been to compile the shlokas and mantras from here and there from the books of scholars some of whom are my friends and gurus. അടുത്ത paragraph a book of mine Om Shri ഹരിഹരപുത്രായ നമ is being send to you separately it is a small book please let me know your comments ഹരിഹരപുത്രായ നമ എന്ന ട്രലക്കെട്ടോട് കൂടി ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ കവർ പേജിൽ യേശുക്രിസ്തുവിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം തുടരുന്നു one Acharya Dayaprakash from Sattal Ashram from Bovali in Himalayas is expected to come to Alapura on this date. He is a Vedic scholar and sannyasi and they are engaged in evangelization of Hindus, yogis and sannyasins in Himalayas. He is a Christian sannyasi using mostly the Vedas, Gita and Upanishad to present Jesus Christ, he is against all foreignization, just as I am. In big cities, they conduct satsangs, kirtan bhajans, etc., specially inviting Hindu scholars, RSS leaders, interested in Vedopanishad, etc. We are planning to organize meeting and satsang in a few places here and there. I was very much looking forward for you to conduct such thing in Trivandrum area also. ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് ഞാനൊരു സംസ്കൃത പണ്ഡിതനോ അല്ലെങ്കിൽ വേദത്തിൻ്റെ ജ്ഞാനിയോ അല്ല ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകം അവിടെ നിന്നും ഇവിടെ നിന്നും കുറേ ശ്ലോകങ്ങളും മന്ത്രങ്ങളും എടുത്തെഴുതിയതാണ് അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം അറിയിക്കണം ഹരിഹരപുത്രായനമ എന്ന പുസ്തകം ഞാൻ അങ്ങക്ക് അയക്കുന്നു ഞങ്ങൾ ആചാര്യ ജയപ്രകാശ് എന്ന ബോവലി ഹിമാലയത്തിലെ കുറേ സന്യാസിമാരെ മതപരിവർത്തനം ചെയ്ത ഒരു നേതാവിൻ്റെ ജയപ്രകാശ് ആചാര്യ എന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഹിമാലയത്തിലുള്ള മഹർഷിമാരെയും സന്യാസിമാരെയും ക്രൈസ്തവവൽക്കരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്സംഗിലൂടെയും ഹിന്ദു പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് യേശുക്രിസ്തുവിനെ വേദോപനിഷത്തുക്കളിൽ കൂടി പ്രസൻറ്റ് ചെയ്യാനുള്ള മാർഗമാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നു സംസ്കൃത പണ്ഡിതന്മാരോ വേദപണ്ഡിതന്മാരോ അല്ലാത്തവര് അവിടെ നിന്നും ഇവിടെ നിന്നും വരികൾ എടുത്തിട്ട് യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് അനവധി ലഘുലേഖകളിൽ കൂടിയും കോളേജ് മാഗസീനിൽ കൂടെ പോലും വേദങ്ങളോ സംസ്കൃതമോ അറിയാത്ത വ്യക്തികൾ ഓരോ വരികൾ അവിടെ നിന്നും ഇവിടെ നിന്നും കോട്ടി ചെയ്ത് ചാന്തോക്യ ബ്രാഹ്മണത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് ശതപഥ ബ്രാഹ്മണത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് ഋഗ്വേദ ബ്രാഹ്മണത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരികൾ പറയുന്നുണ്ട് പ്രജാപതിയെക്കുറിച്ച് പറയുന്നതെല്ലാം യേശുക്രിസ്തുവിൻ്റേതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മതം മാറ്റത്തിനു വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു നികൃഷ്ടവും ക്രൂരവും വഞ്ചനാപരവുമായ പ്രവൃത്തിയാണ് വേദേതിഹാസങ്ങളുടെ ദുർവ്യാഖ്യാനം ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കാനുള്ളത് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഋഷിവര്യന്മാർ വിവിധ വിഷയങ്ങളിൽ വിവിധ പ്രദേശത്ത് ഭാരതത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥങ്ങളുടെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പകുതിയോ വരികൾ മാത്രം എടുത്ത് പ്രജാപതി യാഗം എന്ന കോശി എബ്രഹാം ഉണ്ടാക്കിയ കെട്ടിച്ചമച്ച കഥയ്ക്ക് വ്യാഖ്യാനം നൽകിക്കൊണ്ട് അവ തെളിയിക്കുന്നതിന് വേണ്ടി എന്ന വ്യാജേന എഴുതി തീർത്തിരിക്കുന്ന ഈ ദുർവ്യാഖ്യാനത്തിൻ്റെ പരമ്പരകളുടെ സപ്പോർട്ടിംഗ് ലൈനുകൾ ഒന്ന് ചിന്തിച്ചാൽ ഇവിടത്തെ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും കുമാരനാശാന്റെ കവിതയിലെ രണ്ടു വരിയെടുത്ത് ഉള്ളൂരിൻ്റെ കവിതയിലെ രണ്ടു വരിയെടുത്ത് ഭാരതിയുടെ കവിതയിലെ രണ്ട് വരികളെടുത്ത് പ്രേംചന്ദിൻ്റെ കഥയിലെ രണ്ട് വരികളെടുത്ത് തകഴിയുടെ നോവലിൻ്റെ രണ്ട് വരിയെടുത്ത് ചാൾസ് ഡിക്കൻസിൻ്റെ കഥയിലെ രണ്ട് വരിയെടുത്ത് ഇതെല്ലാം കൂടി ചേർത്ത് ഷേക്സ്പിയർ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമുള്ളത് പല ഗ്രന്ഥങ്ങളും പല വിഷയങ്ങളെക്കുറിച്ച് പല കാലഘട്ടത്തിൽ പല രീതിയിൽ നിർവചിച്ചിരിക്കുന്നത് മുഴുവനും പ്രജാപതി യാഗം എന്ന കെട്ടുകഥയുടെ സപ്പോർട്ടിംഗ് ലൈനുകളാണെന്ന് ബുദ്ധിസ്ഥിരതയ്ക്ക് നിരക്കാത്ത വിധത്തിൽ എഴുതിയിരിക്കുന്ന ദുഃഖസത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ദുർവ്യാഖ്യാനം വേദത്തെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ വിദേശാധിപത്യത്തിനും ആക്രമണത്തിനും വിധേയമായ ഭാരതത്തിൽ ചെയ്യാത്ത വേദങ്ങളുടെ ദുർവ്യാഖ്യാനമാണ് ഇപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ലക്ഷ്യം പ്രജാപതി എന്ന പ്രപഞ്ചരൂപത്തെ ദേവന്മാരും ഋഷിവര്യന്മാരും ചേർന്ന് യാഗാഗ്നിയിൽ ഹോമിച്ചു എന്ന വെറും കെട്ടുകഥ അപ്രകാരം ഭാരതത്തിൽ സംഭവിച്ചിട്ടില്ല പ്രജാപതിയെ ആർക്കെങ്കിലും ഹോമിക്കാൻ സാധ്യമല്ല പ്രജാപതിയുടെ എല്ലൊടിയരുത് പ്രജാപതിയുടെ തൊലി മുറിയരുത് വേണ്ടപ്പെട്ടവർ തള്ളിപ്പറയണം പ്രജാപതിയുടെ തലയിൽ കാട്ടുവള്ളി ചുറ്റണം പ്രജാപതി എന്ന കുഞ്ഞാടിന് ന്യൂനതയുണ്ടാകരുത് പ്രജാപതി പുനർജനിക്കണം തുടങ്ങിയ വെറും ബാലിശമായ ഇന്ദ്രജാൽ കോമിക്സിൽ പോലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള വിവരണങ്ങൾ നൽകി അതിപ്രസിദ്ധനും സംസ്കൃത പണ്ഡിതനുമായിരിക്കുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ ഇന്നുവരെ നടക്കാത്ത നടക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു ക്രൂരകർമ്മമാണ് നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ ജനമനസാക്ഷിയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യമെന്താണ് എന്ന് അറിയിക്കാനുള്ള ബാധ്യത പതിനെട്ട് വർഷം വേദം പഠിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഏറ്റെടുക്കുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ സദസ്സിൻ്റെ മുമ്പിൽ ഭാരതീയ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തതിൻ്റെ വിവരണം നിങ്ങൾക്ക് നൽകുന്നത് ഇത് നൽകുക എന്നുള്ളത് ധാർമ്മികതയുടെ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ആരെയെങ്കിലും അടിച്ചു പുറത്താക്കാനോ ആരെയെങ്കിലും എതിർക്കാനോ ആരെയെങ്കിലും പരിഹസിക്കാനോ ഇതിൽ ഉദ്ദേശമില്ല മറിച്ച് അസത്യമായതൊന്നും പ്രചരിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ പ്രഭാഷണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് മാത്രമായിരിക്കും വസ്തുതകൾ പറയുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും വിധത്തിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റുകൾ തെറ്റുകളുണ്ടെങ്കിൽ എന്നെ അറിയിക്കാനും ഇതേ സദസ്സിൽ വെച്ച് അതിനെ വെല്ലുവിളിക്കാനും ഞാൻ നിങ്ങളോട് വിനയപുരസ്സരം ആഹ്വാനം ചെയ്യുകയാണ് ഒരേ വരിയെ തന്നെ കൂശി എബ്രഹാമിനെ പോലെയുള്ളവർ ആദ്യത്തെ അധ്യായത്തിൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ അർത്ഥം കൊടുത്ത് അതേ വരിയെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ അധ്യായത്തിൽ അല്പവും കൂടി ക്രൈസ്തവവൽക്കരിച്ചിരിക്കുന്ന അർത്ഥം കൊടുത്ത് നാലാമത്തെയും അഞ്ചാമത്തെയും അധ്യായങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിൽ അതേ വേദവരികൾക്ക് തികച്ചും ബൈബിളിലെ വരികൾ കോട്ട് ചെയ്ത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് സാധാരണ ആധുനിക രീതി സ്ലോ പോയിസണിങ് എന്ന രീതിയിലും അല്ലെങ്കിൽ സ്ലോ റിലീസ് ടെക്നോളജി എന്ന രീതിയിലും പറയാവുന്നതാണ് സാവധാനത്തിൽ ഒരു വൈദിക വരിയെ ദുർവ്യാഖ്യാനം ചെയ്യുക ആദ്യം അതിൻ്റെ ശരിക്കർത്ഥം കൊടുത്ത് തുടർന്ന് പകുതി വ്യത്യസ്തമായ അർത്ഥം കൊടുത്ത് അവസാനത്തിൽ പൂർണ്ണവും ബൈബിളിലെ അർത്ഥം കൊടുത്ത് ഒരു വേദവരിയെ തന്നെ മതം മാറ്റുക ഹിന്ദുവിനെ മതം മാറ്റുന്നത് പോലെ വേദത്തെയും പുരാണത്തെയും ഇതിഹാസത്തെയും മതം മാറ്റുക എന്ന പ്രത്യേക പ്രതിഭാസവും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പുരുഷം ജാതമഗ്രത ദിനദീവ അയജന്ത ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ തൊണ്ണൂറാമത്തെ അനുഭാഗത്തിലെ ഏഴാമത്തെ വരിയിൽ യഥാർത്ഥ അർത്ഥം പ്രപഞ്ച പുരുഷ പ്രപഞ്ച ചൈതന്യത്തെ സർവസൃഷ്ടിയുടെയും ആദ്യമായി എനർജി കണ്ടന്റ് ആണ് ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സെൽഫ് അവയർനെസ്സും കോൺഷ്യസ്നെസ്സുമുള്ള energy content of the total യൂണിവേഴ്സിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലെ വരി അപ്പുറത്തും ഇപ്പുറത്തും സ്പർശിക്കാതെ അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ആദ്യജാതനായ പുരുഷനെ ദേവന്മാർ ബലി കഴിച്ചു all the first born are mine എന്തർത്ഥമാണ് ഇതിലുള്ളത് എവിടെയാണ് ബലി കൊടുത്തു എന്ന വാക്കുള്ളത് ദേവന്മാർ ബലി കൊടുത്തു എന്ന വാക്ക് എവിടെയാണ് ഉള്ളത് ആദ്യജാതൻ എന്ന വാക്കും ഇവിടെ ഇല്ല മറിച്ച് പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ആദി ചൈതന്യം എന്നർത്ഥം മാത്രമേ ഇതിനുള്ളൂ ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് ബൈബിളിലെ സംഖ്യ മൂന്ന് പതിമൂന്നും പുറപ്പാട് പതിമൂന്ന് രണ്ടും ആക്കി വിവർത്തനം ചെയ്തിരിക്കുന്ന ദുർവ്യാഖ്യാനമാണ് സംഭവിച്ചിരിക്കുന്നത് അഹമസ്മി പ്രഥമജാതസ്യ പൂർവം ദേവേഭ്യ അമൃതസ്യ നാഭായി ഇത് തൈത്തരീയോപനിഷത്താണ് ആദ്യം പറഞ്ഞത് ഋഗ്വേദം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തൈത്തരീയോപനിഷത്ത് എത്രയോ കാലത്തിനു ശേഷം മറ്റൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം പ്രപഞ്ച ചൈതന്യം അത് സർവത്തിലും നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ് എനർജി കണ്ടൻ്റാണ് പരമപവിത്രമായ ഈശ്വരീയ ചൈതന്യം നാശഹീനമായ ഈ ഊർജ ചൈതന്യത്തിൽ വർത്തിക്കുന്നു എന്നുള്ളതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് നോക്കുക ഞാൻ സൃഷ്ടിയിൽ ആദ്യജാതനാകുന്നു ദേവന്മാരേക്കാൾ മുമ്പേയുള്ളവനാകുന്നു ഞാൻ നിത്യജീവന്റെ കേന്ദ്രമാകുന്നു നിത്യജീവൻ എന്ന വാക്കിൻ്റെ അർത്ഥവും മറ്റും ബൈബിളിൽ നിന്നെടുത്ത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യോഹന്നാൻ പതിനാല് പതിനാറിൽ പറഞ്ഞതായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ തൈത്തരീയോപനിഷത്ത് വരിയെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് താഭ്യ അപ്പുറത്തും ഇപ്പുറത്തും ഒരു വരി പോലും എടുക്കാതെ ഒരു വാക്കുപോലും എടുക്കാതെ രണ്ട് പദങ്ങളെ മാത്രം എടുത്ത് ഐതരീയോപനിഷത്ത് ഇത് മറ്റൊരു ഗ്രന്ഥമാണ് അതിന് പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അതേ വിവരണം തന്നെയാണുള്ളത് അതിന് കോശി എബ്രഹാം കൊടുത്തിരിക്കുന്ന അർത്ഥം ഈ ആദ്യജാതന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപിയായി ജനിക്കുക സാധ്യമല്ല ഇപ്രകാരമുള്ള അർത്ഥം വരത്തക്ക വിധത്തിൽ ഏത് പദമാണ് താപ്യ പുരുഷമാനയത് എന്ന വാക്കുകളിൽ ഉള്ളത് എന്ന് വ്യക്തമല്ല നികൃഷ്ടമായൊരു വിവർത്തനമാണ് ഇല്ലാത്ത വാക്കുകൾ ചേർത്ത് ഇതിൽ കൊടുത്തിരിക്കുന്നത് സപ്താശ്യാസൻ പരിധയ ഇതിൻ്റെയും അപ്പുറത്തെയും ഇപ്പുറത്തെയും വരിയില്ല സപ്താസ്യാസൻ പരിധായാത്രിസപ്തസമിതകൃത ധീവായജ്ഞം തൻവാന എന്ന് പറയേണ്ട വരിയിലെ രണ്ട് വാക്കുകൾ മാത്രം എടുത്ത് യാഗത്തിൻ്റെ സംരക്ഷണത്തിന് എല്ലാ കരുതൽ നടപടികളും ചെയ്തിരുന്നു എന്ന് ഋഗ്വേദം പറയുന്നു അത്രേ ഈ വരി കൊണ്ട് എന്താ ഇതിൻ്റെ അർത്ഥം സപ്താശ്യാസൻ പരിധയ ഏഴ് നിലവിലുള്ള പരിധികളെയും അതിജീവിച്ച് ഏഴ് ലോകങ്ങളെയും അതിജീവിച്ച് അല്ലെങ്കിൽ വ്യാപിച്ചു കിടക്കുന്ന എന്നർത്ഥം വരുന്നതിനെ യാഗസംരക്ഷണത്തിന് മുൻകരുതൽ എടുത്തിരിക്കുന്നു എന്ന വ്യാഖ്യാനമാണ് കോശി അബ്രഹാം കൊടുത്തിരിക്കുന്നത് ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ ഭഗവത്ഗീതയിലെ ഒരു വരിയാണിത് വേദം പോയി ഉപനിഷത്ത് പോയി ശതപഥ ബ്രാഹ്മണങ്ങൾ പോയി ഇത് ഇതിഹാസത്തിൻ്റെ ഭാഗമായ ഭഗവത്ഗീതയിൽ സർവചരാചരങ്ങളും യന്ത്രത്തിൽ കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വാക്കിൻ്റെ വ്യാഖ്യാനം ശ്രദ്ധിക്കുക മത്തായി പതിമൂന്ന് മുപ്പത് എന്ന വരിയെടുത്തിട്ടാണ് ഇതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് വിളയും കളയും കൊയ്ത്തോളം ഒരുമിച്ചു വളരുവാൻ അനുവദിച്ചിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാൺമാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് മത്തായിയുടേത് രണ്ടാം ഭാഗം സങ്കീർത്തനം പതിനാല് രണ്ട് ഇതാണോ ഭഗവത്ഗീതയുടെ വരിയിലെ അർത്ഥം യേശുക്രിസ്തു ജനിക്കുന്നതിന് മൂവായിരത്തൊരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്ന ഭഗവത്ഗീതയെ മത്തായിയുടെയും സങ്കീർത്തനത്തിൻ്റെയും വരികളിലേക്ക് വിവർത്തനം ചെയ്തതിൻ്റെ ലക്ഷ്യം എന്താണ് വിമൃശ്യ ഏതദശേഷേണ യഥേച്ഛസി തഥാ ഗുരു ഭഗവത്ഗീതയിലെ അവസാനത്തെ അധ്യായത്തിൽ ഏതാണ്ട് അറുന്നൂറ്റി എൺപത് ശ്ലോകങ്ങളിലൂടെ അർജുനൻ ഉപദേശം കൊടുത്തതിന് ശേഷം ക്രിട്ടിക്കലി അനലൈസ് ചെയ്തതിന് ശേഷം യുക്തമായത് ചെയ്യുവാൻ ഉപദേശിച്ച ശ്രീകൃഷ്ണന്റെ വരിയെ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് യോഹന്നാന്റെ പതിനാറ് എട്ട് വരിയെടുത്തിട്ടാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്നത് ആത്മാവ് എന്നാണ് എന്തർത്ഥമാണ് ഇത് തമ്മിലുള്ളത് ഭഗവത്ഗീതയുടെ വരിയെ ക്രൈസ്തവവൽക്കരിക്കാൻ ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാ സാധിക്കുക അത്രയും നീചമായ ഒരു മാനസികാവസ്ഥ കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അർത്ഥത്തിന് സമാന്തരം പോലും വരാത്ത വരിയെടുത്ത് ചേർത്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യ കുരുസത്തമ ഭഗവത്ഗീതയിലെ ഈ വരിയുടെ അർത്ഥം പ്രപഞ്ച ചൈതന്യത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ബ്രഹ്മചൈതന്യത്തിന് കാരണഭൂതമായിരിക്കുന്ന വസ്തുവിൻ്റെ ശേഷഭാഗമാണ് മനുഷ്യകർമ്മത്തിനായി വർത്തിക്കുന്നത് അത് നീ അറിയണം നീയും പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമാണ് ഹേ അർജുന എന്ന വരിയെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ് ബലി അർപ്പിച്ച ശേഷം ആ ബലിവസ്തു ഭക്ഷിക്കുന്നവൻ നിത്യാത്മാവിനെ പ്രാർത്ഥി പ്രാപിക്കുന്നു ഇവിടെ നിത്യാത്മാവ് എന്ന വാക്കുപോലുമില്ല ബലി അർപ്പിക്കാത്തവർക്ക് ഈ ലോകം പോലും അനുകൂലമല്ല പിന്നെയല്ലേ പരലോകം ഇവിടെ ബലിയർപ്പിക്കുന്ന ഒരു പദമേ ഉപയോഗിച്ചിട്ടില്ല പ്രപഞ്ചത്തിൽ നിരന്തരം നടക്കുന്ന യജ്ഞകർമ്മത്തിൻ്റെ ബയോകെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ശാസ്ത്രീയമായ അർത്ഥം മാത്രമാണ് ശ്രീകൃഷ്ണൻ നൽകിയിരിക്കുന്നത് ഇതിനെയാണ് കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നതായിട്ടും മാംസം തിന്നുന്നതായിട്ടും ശുദ്ധ കാർണിവോറസ് ജീവിയെ പോലെ പ്രവർത്തിക്കുന്നതായിട്ടും എഴുതിയിരിക്കുന്നത് അന്ധേനൈവ നിയമാനാഹ യഥാന്ധ കടോപനിഷത്തിലെ ഒരു വരിയാണിത് വിജ്ഞാനമില്ലാത്തവൻ്റെ അറിവില്ലാത്തവൻ്റെ പുറകെ പോയിട്ട് അന്ധൻ അന്ധനെ നയിക്കുന്ന രീതിയിൽ നീ പോകരുത് എന്ന് ഉപദേശിക്കുന്ന വരിയെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന് ബൈബിളിലെ ഏഷയ്യ ഒന്ന് പതിനൊന്ന് ഈ രണ്ട് വരികളും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക एष पुरुषो दृश्यते हिरण्यश्मश्रून् हिरण्यकेश ആ പ്രണഘാത് സുവർണ വ്യത്യസ്തമായ മറ്റൊരു പുസ്തകം ചാന്തോക്യോപനിഷത്തിലെ വരിയാണിത് പ്രപഞ്ച പുരുഷ ചൈതന്യം സ്വർണ്ണനിറം പോലെ വെട്ടിത്തിളങ്ങി അതിന് മാനുഷിക രൂപം ചിന്താമണ്ഡലത്തിൽ കൊടുക്കുകയാണെങ്കിൽ സർവത്ര സ്വർണ്ണനിറമുള്ള ആ പ്രപഞ്ച ചൈതന്യമാണ് വെട്ടിത്തിളങ്ങുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന ചാന്തോക്യ ഉപനിഷത്തിലെ വരികൾക്ക് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് അവൻ പാപം അറിയാത്തവനായിരുന്നു രണ്ട് കോരി അഞ്ച് ഇരുപത്തൊന്ന് അടുത്തത് അവൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നു യോഹന്നാൻ ഒന്ന് ഇരുപത്തി ഒൻപത് അവൻ്റെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാകുന്നു മത്തായിയുടെ സുവിശേഷം ഒന്ന് ഇരുപത്തൊന്ന് ഈ മൂന്ന് അർത്ഥവും ചാന്തോക്യോപനിഷത്തിലെ വരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർ ചിന്തിക്കുക സംഭവാമി യുഗേ യുഗേ ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ വരിക്ക് തർജ്ജിമ കൊടുത്തിരിക്കുന്നത് ഇതാ ഞാൻ വരുന്നു സങ്കീർത്തനം നാൽപ്പത് ഏഴ് ഇത് തമ്മിൽ എന്താ അർത്ഥമുള്ളത് രണ്ടായിരത്തിൽ യേശുക്രിസ്തു വരുമെന്ന് പറഞ്ഞ് രണ്ടായിരത്തൊന്നായിട്ടും വരാത്തത് കൊണ്ട് അത് തിരുത്തി പറയുന്ന ഒരൊറ്റ വരി മാത്രമേ അർത്ഥമായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ തം യജ്ഞം വർഹിഷി പ്രൗക്ഷൻ പുരുഷം ജാതമഗ്രത തീനദേവ അയജന്ത സാധ്യാർഷയശ്ചയേ പുരുഷസൂക്തത്തിലെ പ്രസിദ്ധമായ ഒരു വരിയാണിത് ഇത് ഋഗ്വേദത്തിലെ വരിയാണ് പ്രപഞ്ച ചൈതന്യം അനവധി സൃഷ്ടികൾ നടത്തിയതിനു ശേഷം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനിലുള്ള മൃഗീയ ഭാവത്തെ ബന്ധിപ്പിച്ച് ആ മൃഗീയ സ്വഭാവത്തെ യജ്ഞാഗ്നിയിൽ ഹോമിച്ച് മനുഷ്യനെ ശുദ്ധീകരിച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്ന ആ മനുഷ്യൻ്റെ റിഫൈൻമെൻ്റ് വിവേകവും വിവേചനവും ബുദ്ധിയും സംശുദ്ധിയും നൽകി മനുഷ്യ സൃഷ്ടി നടത്തി എന്ന അത്യുജ്വലമായ വരിയെ നികൃഷ്ടമായി വ്യാഖ്യാനം ചെയ്ത് സർവസൃഷ്ടിക്കും ആദ്യജാതനായ പ്രജാപതി എന്ന പുരുഷനെ തന്നെ മരത്തിൽ കെട്ടി ഹോമിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടികർത്താവിനെ തന്നെ ഹോമിക്കുക എന്ന ചിന്താധാര ബൈബിളിൽ നിന്ന് വന്നതല്ലാതെ ഭാരതത്തിൽ നിന്നത് ഉണ്ടാകാൻ സാധ്യമല്ല ഈശ്വരനെ കെട്ടി ഹോമിക്കുക ഈശ്വരനെ കുഞ്ഞാടിനോട് ഉപമിക്കുക ഈശ്വരൻ്റെ എല്ലൊടിയരുതെന്ന് പറയുക ഈശ്വരൻ്റെ രക്തം പുറത്തേക്ക് ഒഴുകണമെന്ന് പറയുക ഈശ്വരൻ്റെ മാംസം തിന്നണമെന്ന് പറയുക ഈശ്വരൻ്റെ രക്തം കുടിക്കണമെന്ന് പറയുക ഈശ്വരൻ മരിച്ചതിന് ശേഷം പുനരുജ്ജീവിക്കണമെന്ന് പറയുക ഇതെല്ലാം ഭാരതീയ ചിന്താധാരയുടെ ഏഴ് അയൽവക്കത്ത് പോലും വരാത്ത ഒരു ചിന്തയാണ് അന്ധം തമപ്രവിശന്തി യേ അവിദ്യാമുപാസത്തെ തോ ഭൂയൈവ തേ തമോ യ ഉവിദ്യായാമൃതാഹ ഈശാവാശി ഉപനിഷത്തിലെ ഒൻപതാമത്തെ വരിയാണിത് ഇത് ആത്മീയ വിദ്യ മാത്രം ഉപാസിച്ചിരിക്കുന്ന വ്യക്തികൾ കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ശാസ്ത്രം മാത്രമാണ് സത്യം എന്ന് പറയുന്നവർ അതേ കൂരിരുട്ടിലേക്ക് പോകുന്നു എന്ന വ്യാഖ്യാനമാണ് ഇതിന് ഈശാവാസ്യോപനിഷത്തിൽ കൊടുത്തിരിക്കുന്നത് അതിനെ എപ്രകാരമാണ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കുക മോക്ഷം ഉദ്ദേശിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഒടുവിൽ കൂരിരുട്ടിൽ ചെന്ന് വീഴുന്നു കർമ്മങ്ങളെ ഉപേക്ഷിച്ചാലും ബഹുദേവതകളെ ആരാധിക്കുന്നവർ അതിലും ഘോരമായ ഇരുട്ടിൽ പതിക്കുന്നു ഇവിടെ ബഹുദേവതാ സങ്കല്പം എവിടെയാണ് കർമ്മം ഉപേക്ഷിക്കുക എന്ന വാക്ക് എവിടെയാണ് ആരാധിക്കുക എന്ന പദപ്രയോഗം എവിടെയാണ് കൂരിരുട്ടിൽ ചെന്ന് വീഴുന്നത് ആരാണ് ഈ വിവരണങ്ങളെല്ലാം കലുഷിതമാക്കിയിട്ട് നൽകിയിരിക്കുന്നു ഈശാവാസ്യ ഉപനിഷത്തിലെ അതിപ്രസിദ്ധമായ ശാസ്ത്രീയമായ ഈ വരി ഉപയോഗിച്ച് പുരുഷസൂക്തത്തിലെ മറ്റൊരു വരി പുരുഷ ഏവേദം സർവം യദ്ഭുതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാന യതന്നേനാതിരോഹതി ഇതിനകത്ത് യതന്നേനാതിരോഹതി എന്ന വാക്ക് മാത്രം എടുത്ത് ഈ പ്രപഞ്ച ചൈതന്യം അതിനാവശ്യമായ ഊർജ്ജസ്രോതസ്സിനേക്കാൾ അതീതമാണ് എന്നർത്ഥമാണ് നൽകിയിരിക്കേണ്ടത് അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് നോക്കുക ഭൗതിക പ്രപഞ്ചത്തിൽ അതിശയകരമായ രോഹണം ചെയ്യുന്നു സ്ത്രീ പുരുഷ സംയോഗ നിമിത്തത്താൽ പ്രജനനം നടക്കുന്നു എന്ന പ്രകൃതി നിയമത്തെ അതിക്രമിച്ച് അതിശയകരമായി പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത കന്യാമറിയത്തിൽ ഈ പ്രപഞ്ചപുരുഷൻ ജാതനാകുന്നു ഈ പ്രത്യേകതയുടെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ സ്വന്തസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും കാലാന്തരത്തിൽ ഹൃദയവിചാരങ്ങളുടെ ഒക്കെയും ദോഷകരമായി തീരുകയാൽ പാപികളായി തീർന്ന മനുഷ്യനെ പാപബന്ധ വിമുക്തരാക്കുവാൻ വേണ്ടി പുരുഷൻ മഹത്വകരമായ തൻ്റെ അവസ്ഥ വിട്ട് പാപമില്ലാത്തവനായി ആത്മീയ നിയമത്തിൻ കീഴിൽ ജഗതവസ്ഥയിൽ അതിശയകരമായി ജനിക്കുന്നത് കൊണ്ട് മാത്രമേ യാഗമായി തീരുകയുള്ളൂ ചട്ടമ്പിസ്വാമി പറഞ്ഞതുപോലെ അയ്യയ്യോ എന്ത് നികൃഷ്ടമായ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് പുരുഷബന്ധമില്ലാതെ ഒരു സ്ത്രീയും ജനിച്ചിട്ടില്ല അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ അറിയാതെ പോയതാണ് അതിനെ എടുത്ത് ഏതാണ്ട് യേശു ക്രിസ്തു ജനിക്കുന്നതിന് നാലായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് പുസ്തക രൂപത്തിലാക്കിയിരിക്കുന്ന ഋഗ്വേദത്തിൽ യതന്നേനാ തിരോഹതി എന്ന വാക്കിനർത്ഥം കൊടുത്തിരിക്കുന്നത് ഏത് രീതിയിലാണ് ഒന്ന് വിവരിക്കുക എന്ന് പറയുവാൻ തന്നെ അസാധ്യമാണ് ഏതാവാനസ്യ മഹിമ അതോജ്യായാംശ്ച പുരുഷ പാദോ അസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവിഹി പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചപുരുഷൻ അതിൽ പ്രപഞ്ചത്തിൻ്റെ ഓരോ ഭാഗവും അദ്ദേഹത്തിൻ്റെ അവയവമായി വരുന്നു യേശുക്രിസ്തു പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ച ചൈതന്യമാണോ അദ്ദേഹം ഒരു സ്ത്രീയിൽ ജനിഷ്യ മനുഷ്യനല്ലേ ആ വരിയെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക പിതാവിൻ്റെ അടുക്കൽ പുത്രനുള്ള മഹത്വം എത്രയോ മേന്മയേറിയതാകുന്നു എന്ന സൂചനയാണ് യോഹന്നാൻ പതിനേഴ് അഞ്ചിൽ മേൽ വിവരിച്ച ഋഗ്വേദ വരിയിൽ നൽകിയിരിക്കുന്നത് യത് പുരുഷേണ ഹവിഷ ദേവ യജ്ഞമതന്വത വസന്തോ അസ്യ ശീതാജ്യം ഗ്രീഷ്മയത്മശരദ്ധവിഹി ഈ പ്രപഞ്ചപുരുഷൻ്റെ യജ്ഞത്തിൽ പ്രപഞ്ചപുരുഷൻ റിഫൈൻമെൻറ്റ് പ്രോസസ്സിംഗ് സംശുദ്ധീകരണം എന്ന പ്രപഞ്ചത്തിലെ സർവസൃഷ്ടിസ്ഥിതികളെയും നടത്തുന്നതായ ആ യജ്ഞത്തിൽ വസന്തവും ഗ്രീഷ്മവും ശരത്തും ഹേമന്തവുമെല്ലാം പുരോഹിതന്മാരായി വന്നു പ്രപഞ്ച ചൈതന്യത്തിൽ ഋതുക്കൾ ആ പ്രപഞ്ചത്തിൽ നടക്കുന്ന ബയോകെമിക്കൽ യജ്ഞത്തിൻ്റെ ഭാഗമായി വർത്തിച്ചു എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ അതിന് കൊടുത്തിരിക്കുന്ന ദുർവ്യാഖ്യാനാർത്ഥം ലോകാരംഭത്തിൽ തന്നെ പ്രജാപതി ഭാവിയിലൊരിക്കൽ യാഗമായി അർപ്പിക്കപ്പെടണം എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ആരാ തീരുമാനിച്ചത് പാലായിൽ വസിക്കുന്ന ഇദ്ദേഹമാണോ തീരുമാനിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന പ്രജാപതി എന്ന പരമപവിത്രമായ പ്രപഞ്ചപുരുഷ ചൈതന്യത്തെ തന്നെ ഹോമിക്കാൻ ആർക്ക് എവിടെ എപ്പോഴാണ് സാധിക്കുക സച ജാതമാത്ര ഏവ ഏകപതി ആശീത് ഋഗ്വേദത്തിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വരിയാണ് ഇത് അവൻ ജനിച്ചപ്പോൾ തന്നെ ഏകരക്ഷകനായി നിയമിക്കപ്പെട്ടു ഇതല്ല ഇതിൻ്റെ അർത്ഥം മറ്റൊരർത്ഥവും കൂടി ദുർവ്യാഖ്യാനം ചെയ്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട് ഇവിടെ കുഞ്ഞാട് എന്ന വാക്കോ അല്ലെങ്കിൽ അറുക്കപ്പെടുക എന്ന വാക്കോ അതല്ലെങ്കിൽ യാഗബലി കൊടുക്കുക എന്ന വാക്കോ അതിനകത്തില്ല പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗത്തെക്കുറിച്ച് മാത്രം വിവരിക്കുന്നതിനെ എന്തിനാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് തസ്മാദ്യജ്ഞാത് പൃഷദാജ്യം പശൂംസ്താംശ്ച ക്രൈവായവ്യാൻ അരണ്യാൻ ഗ്രാമ്യാംശ്ച പ്രപഞ്ചത്തിൻ്റെ ആ ബയോകെമിക്കൽ പ്രോസസ്സിങ്ങിലൂടെ സർവസൃഷ്ടിയും നടന്നു എന്ന വ്യക്തമാകുന്നതാണ് ഈ വരിയുടെ അർത്ഥം ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് പുരുഷനെ ബന്ധിച്ച് യാഗം കഴിച്ചതുമൂലം പ്രപഞ്ചത്തിൽ ഏതെല്ലാം വസ്തുക്കളുണ്ടായി എന്തു സംഭവിക്കുന്നു ലോകത്തിന് ലഭിച്ച ലാഭം എന്താണ് എന്നൊക്കെയാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് അതായത് ഈശ്വരനെ അഗ്നിയിൽ ഹോമിച്ചപ്പോൾ ലഭിച്ച ലാഭം നഷ്ടത്തേക്കാൾ വളരെ വളരെ കൂടുതലാണ് ലാഭനഷ്ടം നോക്കി പ്രവർത്തിക്കുന്ന ഒരു മതത്തിന് അനുയോജ്യമായ ദുർവ്യാഖ്യാനം മാത്രമാണ് ഇത് എന്നേ ഇതിൻ്റെ രചയിതാവിനോട് പറയാനുള്ളൂ